പദപാഠം ആ യയോ ത്രിംശതം തനാ സഹസ്രാണി ച ദദ്മഹേ തരൽ സഹ മന്ദീ ധാവതി ആ യയോ ത്രിംശതം തനാ സഹസ്രാണി ച ദദ്മഹേ തരൽ സഹ മന്ദീ ധാവതി ആ യയോ ത്രിംശതം തനാ സഹസ്രാണി ച ദദ്മഹേ തരൽ സഹ മന്ദീ ധാവതി